അലഹമുല്ലാഹി റബിലാലമീൻ അള്ളാഹു മുസല്ലി അല മുഹമ്മദ് വാലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്താല ഇത്രയും നേരം ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിന്റെ ക്ലാസ് ആയിരുന്നു അതിന് അദ്ദേഹം പിന്നെ ഡി സി ആയി പോയതാണ് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട A R C K P പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ഞാൻ മനോരമയിലൊരു ലേഖനം വായിച്ചു കുറെ പണ്ഡിതന്മാര് നോമ്പ് സംബന്ധമായ ഒരു ലേഖനം എഴുതി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ കൂട്ടത്തില് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ഒരു ലേഖനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പുണ്യപൂരിതമായ ദിനരാത്രങ്ങളിൽ ഈ സവിശേഷ കർമ്മത്തിന്റെ മർമ്മം കൂടുതൽ അനാവരണമാകുന്നു എന്നിങ്ങനെ ഏത്തിക്കാഫിനെ കുറിച്ച് പറയാണ് അതിൽ ഏത്തിക്കാഫിന് നോമ്പ് നിർബന്ധമാണെന്നാണ് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഇത് നമ്മളെയൊക്കെ അറിവ് വെച്ച് പിന്നെ ഷാഫി മധബില് ഏത്തിക്കാഫ് ശരിയാകാന് നോമ്പ് നിർബന്ധമില്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് എഴുതി കാണുന്നത് എത്തിക്കാഫിന് നോമ്പ് നിർബന്ധമാണെന്നാണ് കർമ്മശാസ്ത്രം ഇത് ഏത് കർമ്മശാസ്ത്രമാണ് അദ്ദേഹം എഴുതിയത് എന്നറിയില്ല ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട നൂറുഫൈസി ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു ഒരു മിനിറ്റ് ഉസ്താദ് എത്ര സമയം എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഏതായാലും ഞാൻ അതിനു വേണ്ടി ഒന്ന് റിലീസ് ചെയ്യാം അസ്സാം വലൈക്കും എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കണല്ലേ വല്ലാത്ത ഓരോരോ അതിശയണ്ടല്ലോ ഇപ്പൊ എന്താ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ കുറെ പുതിയ പുതിയ വിഷയങ്ങള് ബഹുമാനപ്പെട്ട എം ടി താരിമി ഒന്ന് മൈക്കിൽ കണ്ടൊരു ഒരു ഒരു അഞ്ച് മിനിറ്റ് വിഷയം ഒന്ന് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഓരോ ഇതുണ്ട് ഇപ്പോ അവരുടെ റൂമിൽ നടക്കുന്ന ഒരു കാര്യമായ വിഷയാത്ര ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയും അത് മുറിയില്ല എന്നാണ് ചേടാരി ഫൊക്കഹാക്കൾ എന്നാണ് ചേടാരി ഫൊക്കഹാക്കളെ ചേടാരി ഫൊക്കഹാക്കളുടെ ഫത്തുവ അല്ല ഫത്തുവ എന്ന് പറഞ്ഞില്ല ചേടാരി ഫൊക്കഹാക്കൾ പറയുന്നത് നോമ്പ് മുറിയില്ല എന്നാണ് അതിലാരും വഞ്ചിതരാവരുത് എന്നൊരു പുതിയ ഒരു ഒരു വിഷയം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇപ്പൊ ഏറ്റിക്കാഫിരിക്കണം ഈ നോമ്പ് വേണം എന്നാണ് പിന്നെ ഈ രീതിയിൽ ബഹുമാനപ്പെട്ട എം ടി താരിമ്യാണ് ആ വിഷയം പറയാൻ ഏറ്റവും നല്ലത് അതിനുശേഷം ബഹുമാനപ്പെട്ട എം ടി താരിമ്യം എന്ന് റൈസൈൻ ചെയ്യണം ഇനി അത് സംബന്ധമായി വേറെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ എന്ന് എന്താണ് പിന്നെ എജിക്കാഫിന് ഷാഫി മധബിൽ അങ്ങനെ തന്നെയുള്ളോ ഷാഫി മധബ് അനുസരിച്ച് നമ്മുടെ ഇതങ്ങനെ തന്നെ എത്തിക്കാഫ് ഇരിക്കണം ഈ നോമ്പ് നിർബന്ധമൊന്നുമില്ല അത് തന്നെയാണ് അദ്ദേഹം എന്ത് അനുസരിച്ചിട്ട് ഈ പറഞ്ഞതാവും വല്ലാത്തൊരു അതിശയുണ്ട് ഇങ്ങനത്തെ വളരെ നിസ്സാരമായ ഏതൊരു ഫത്തുഹിൽമീൻ ഓതിയ ഒരു വ്യക്തിക്കും അറിയാവുന്ന പല വിഷയങ്ങളും ഇപ്പൊ അയാൾ അതൊന്നും അറിയാത്ത മാതിരിയാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ആ മണ്ണ് കൊണ്ടുവരുന്ന വിഷയമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഏത് എന്ത് പറ്റിപ്പോയാവോ വല്ലാത്തൊരു അതിശയം തോന്നുകയാണ് ഏതായാലും ശരി പിന്നെ എന്നിട്ട് നമ്മളെ പോലെയുള്ള ഈ നിസ്സാര വ്യക്തികളൊക്കെയാണ് തെറ്റ് അത് തെറ്റ് ചൂണ്ടിക്കാണിക്കണതേ അപ്പോൾ അപ്പോഴാണെങ്കിലും അതിന് മറുപടി പറയാൻ അവർക്ക് സാധിക്കണമില്ല ആ നമ്മളെ പോലെ വളരെ നിസ്സാരമായ സാധാരണ നാടൻ മുസ്ലിംമാരായ ആളുകൾ അത് എല്ലാ സ്ഥാതെ ഇങ്ങനെയുള്ള ഇത് അങ്ങനെ പറ്റൂലോ അത് അങ്ങനെയുള്ള അങ്ങനെയുള്ള എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ അവർക്ക് സാധിക്കണില്ല അങ്ങനത്തെ വളരെ നിന്ദ്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും ശരി അള്ളാഹു സുബാഹനവത്തേല മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് പ്രദാനം ചെയ്യട്ടെ ഈ വിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ് എം ടി ദാരിമി വളരെ മനോഹരമായ രീതിയിൽ ഇന്ന് വിഷയം അവതരിപ്പിക്കുകയും ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകുകയും ചെയ്തു അള്ളാഹു സുബാഹത്തിൽ അതൊക്കെ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദ് അവർകളെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ് അസ്സലാം വലൈക്കും വറഹമത്തല്ലാഹി താല വാബർക്കാത്തു വലൈക്കും സ്ലാം വറഹമത്തല്ലാഹി താല വാബർക്കാത്തു അപ്പോ പിന്നെ ഏതായാലും അങ്ങനെയാണ് ലേഖനത്തിൽ കാണുന്നത് പിന്നെ ഇനിയിപ്പോ അത് സാധാരണ ഒരു പിന്നെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോന്നൊന്നും എന്നൊന്നും അറിയില്ല ഏതായാലും അങ്ങനെയാണ് ഉള്ളത് ഇപ്പൊ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും നമ്മള് ഇപ്പൊ പണ്ട് പറഞ്ഞ മാതിരി പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ അതിന് കുരുത്തക്കേട് എന്ന് പറയും അല്ലെങ്കിൽ ഇപ്പൊ അവിടെ തന്നെ ഒരു മിസ്റ്റേക്ക് ഉം ഏതായിരുന്നാലും പിന്നെ അള്ളാഹു സുബാനഹുവത്താല ഈ വലിയ ആളുകളൊക്കെ അങ്ങനെ എഴുതുമ്പോൾ ആളുകൾ സാധാരണക്കാരങ്ങനെ ധരിച്ചു പോകും അതിൻ്റെ മസലകളൊക്കെ മാറി മനസ്സിലാക്കി പോകുന്നുള്ള ഒരു വലിയ ഒരു സംഗതി അതിലുണ്ട് അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത് അല്ലാതെ ഇപ്പൊ അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കലൊന്നും നമ്മളെ ഉദ്ദേശമല്ല മറ്റവർക്ക് വലിയ ആളാണല്ലോ അതിന്റെ പേരിൽ സംഭവം അങ്ങനെയാണുള്ളത് ഏതായാലും അതിന്റെ മസല ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞതുപോലെ ഷാഫി മതബ് അനുസരിച്ച് എത്തിക്കാഫിന് നോമ്പ് നിബന്ധനയല്ല നമ്മൾ മനസ്സിലാ സമാധാനിക്കുന്നു ആശ്വസിക്കുന്നു അദ്ദേഹത്തിന് ഒന്നുകിൽ അദ്ദേഹത്തിന് എഴുതിയപ്പോൾ തെറ്റിയതോ അല്ലെങ്കിൽ പ്രിന്റിങ്ങിൽ മിസ്റ്റേക്ക് ആയതോ ഒക്കെ ആയിരിക്കും വിചാരിക്കാം അങ്ങനെയാണല്ലോ വജ്ജ് കലാമുൽ കൗമി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നാട്ടി ഉസ്താദ് പറഞ്ഞ മാതിരി അള്ളാഹു താല കണ്ണു കാണാത്തവനാണ് നാപ്പൊട്ടനാണ് എന്നൊക്കെ എഴുതിയത് ഓലിക്ക് അങ്ങനെ ആശയുണ്ട് എന്ന് നമ്മൾ പറയണില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി അതിനാണ് കുരുത്തക്കേട് എന്ന് പറയാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم صدق الله العظيم സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി ഒമ്പത് ആയത്തുകളാണ് ഇവിടെ ഓതിക്കേൾപ്പിച്ചത് അനുസരിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും ഈ ആയത്തുകളാണ് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി എട്ടാമത്തെ ആയത്താണ് യാ യുഹല്ലദീന അമനുദ്ഹുലൂഫിസിൽ കാഫ എന്ന് തുടങ്ങുന്ന ആയത്ത് ഇവിടെ അള്ളാഹു സുബാനഹുവത്താല നമ്മളോട് ആവശ്യപ്പെടുന്നത് ലോകത്തോട് ആവശ്യപ്പെടുന്നത് യാ യുഹല്ലദീന ആമനു സത്യവിശ്വാസം പുൽകിയവരെ ഉദ്ഹുലൂഫിസിൽമി നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുക കാഫത്തൻ പരിപൂർണമായിട്ട് പരിപൂർണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം ചില കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിൻ്റെ മറ്റു ചില ആവശ്യങ്ങൾക്ക് ഇസ്ലാമേതര ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഭൂഷണമല്ല യായുഹല്ലദീന ആമനു സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെ ഉദ്ഹുലു ഫിസ്സിൽ മികാഫ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുക വലാ തത്തബിയു ഹുതുവാത്തി ഷൈത്വാൻ പിശാജിന്റെ കാൽപാദങ്ങൾ കാൽപാദങ്ങൾ നിങ്ങൾ പിന്തുടരരുത് ഇന്നഹൂലക്കും അതുവും മുബീൻ കാര്യം നിശ്ചയം അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു ഫഇൻ സലൽതും മിൻ ബാദി മാ ജാഅത്കുമുൽ ബയ്യിനാതു വ്യക്തമായ രേഖകൾ നിങ്ങൾക്ക് ലഭ്യമായ ശേഷം പിന്നെയും നിങ്ങൾക്ക് ഇടർച്ച പറ്റുകയാണെങ്കിൽ അഥവാ നിങ്ങൾ പിഴച്ച മാർഗത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പരിപൂർണമായ വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്നതിനു പകരം ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ അനിസ്ലാമികമായ ആശയങ്ങളെ വലിച്ചുകൊണ്ടുവരികയാണെങ്കിൽ ഫലമൂ നിങ്ങൾ മനസ്സിലാക്കണേ അന്നല്ലാഹ അസീസുൻ ഹകീം നിശ്ചയം അള്ളാഹു സുബാനഹുവത്താല സർവത്തെയും അതിജയിക്കുന്നവനും യുക്തിമാനുമത്രേ അസീസുൻ അള്ളാഹു സുബാനഹുവത്താല പ്രതാപശാലിയാണ് അവൻ എല്ലാറ്റിനെയും അതിജയിക്കുന്നവനാണ് നിങ്ങളുടെ ആ മാറ്റം നിങ്ങളുടെ വഴുതിപ്പോക്ക് അവൻ കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങളുടെ വഴുതിപ്പോക്കിനെ വ്യക്തമായ ദലീലുകൾ വ്യക്തമായ രേഖകൾ വ്യക്തമായ വിധിവിലക്കുകൾ നിങ്ങൾക്ക് അള്ളാഹു സുബാനഹുവ താല സമർപ്പിച്ച ശേഷവും അത് മനസ്സിലാക്കിയ ശേഷവും പിന്നീട് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് വഴുതിപ്പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹുത്താല അത് കണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹുത്താല അത് ശ്രദ്ധിക്കില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കരുത് അള്ളാഹുത്താല നിങ്ങളെ ശിക്ഷിക്കില്ല എന്നും നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹു സുബാനഹുവത്താല എല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നവനും എല്ലാ കാര്യങ്ങളും യുക്തിപൂർവം കൈകാര്യം ചെയ്യുന്നവനുമാകുന്നു എന്ന് അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല മുഅ്മിനീങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ഇവിടെ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ ഇമാം റാസിയെ പോലുള്ളവർ പറയുന്നു ലം അന്നഹു താല ലമ്മ ഹക്കാനിൽ മുനാഫിഖി അന്നഹു യസ്ആഫിൽ അർദിൽ യുഫ്സിദ ഫീഹാ വയഹുലിക്കൽ ഹർസ വന്നസൽ അമറൽ മുഅ്മിനീന ബിമാ യുലാദ്ദു ദാലിക വഹുവൽ മുവാഫഖത്തു ഫിൽ ഇസ്ലാമി വഫീ ശറാഇഹി മുനാഫിക്കുകളെ കുറിച്ചാണ് ഇതിന്റെ മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാനഹുവത്താല വിശദീകരിച്ചത് അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പ്രതിപാദിച്ചത് അവരാണെങ്കിലോ അവർ പറഞ്ഞിരുന്നത് നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരുമ്പോൾ മുസ്ലിമീങ്ങളെ പോലെ നിൽക്കുകയും അഭിനയിക്കുകയും വൈദാ ഹലൗ ഇലാ ഷയാത്വീനിഹിം ഇന്നാ ഇന്നാമാക്കും അവരുടെ നേതാക്കന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുഹമ്മദിന്റെ കൂടെ പോയത് എന്ന് ചോദിച്ചാൽ അല്ല ഞങ്ങൾ ഒരിക്കലും അവന്റെ ആശയം സ്വീകരിച്ചു പോയതല്ല ഞങ്ങൾ അവിടെ നടക്കുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ പോയതാണ് ഞങ്ങൾ നിങ്ങളുടെ ആളുകൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിക്കുകളുടെ പണി അഥവാ കപട വിശ്വാസം സ്വീകരിച്ചിരുന്ന ആളുകൾ മുഷിരിക്കുകളുടെയും അതുപോലെ തന്നെ ജൂതന്മാരുടെയും ഒക്കെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുതേ ഞങ്ങൾ മുഹമ്മദിന്റെ അടുക്കൽ പോകുന്നത് അവിടെയുള്ള രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ ഭൗതികമായ നേട്ടങ്ങൾ ജക്കാത്ത് പോലുള്ള നേട്ടങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ താൽക്കാലികമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുക സ്വീകരിക്കുന്നവരാണ് ഉമ്മിനീങ്ങളാണ് നിങ്ങളായതുകൊണ്ട് പരിപൂർണമായും നിങ്ങളത് സ്വീകരിക്കുന്നവർ തന്നെയാകണം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളുന്നവരും പ്രാവർത്തികമാക്കുന്നവരുമായിരിക്കണമെന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ നാനാതുറകളിലും ഇസ്ലാമിന്റെ കാര്യങ്ങൾക്ക് തന്നെ നിങ്ങൾ പ്രാമുഖ്യം നൽകണം മറ്റുള്ള മതങ്ങളുടെ മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെ മറ്റു ആശയങ്ങളുടെ കടന്നുകയറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും എന്ന പോലെ തന്നെ ഈ ആയത്തും ആധുനിക മുസ്ലിം സമൂഹത്തിന് നേരിട്ട് താല ഇറക്കി കൊടുത്തതാണ് എന്ന് തോന്നുന്നത് പോലെയാണ് മഹാനായ ഉമർബിൻ ഖത്താബ് റലി അള്ളാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു നഹ്നു കൗമുൻ അള്ളാഹു ബിൽ ഇസ്ലാം നഹ്നു കൗമുൻ അസൻ അള്ളാഹു ബിൽ ഇസ്ലാം നാം ഇസ്ലാം കൊണ്ട് താല ഇസ്സത്ത് പ്രതാപം നൽകിയ ജനതയാണ് ആയതുകൊണ്ട് ഹൊമനിബുത്തകൽ ഇസ്സത്ത ആരെങ്കിലും ഇസ്ലാമിന്റെ പുറത്തു പോയിട്ട് അവിടെയാണ് പ്രതാപം എന്ന് വിചാരിച്ച് അവിടെ എത്തി നോക്കാൻ പോയാൽ അഥവാ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇസ്ലാമിൻ്റെതല്ലാത്ത ഒരു ആശയത്തെയോ ഒരു ശൈലിയെയോ അവൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മഹാനായ ഉമർബുൻ ഖത്താബ് റതി അള്ളാഹുവിന് പറയാണ് ഫഖദ് അതല്ലഹുല്ലാ അവനെ അള്ളാഹു താല നിന്ദ്യനാക്കി തീർക്കുമെന്ന് മഹാനായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർബിൻ ഖത്താബ് അള്ളാഹു എന്ന് പറഞ്ഞത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ആധുനിക മുസ്ലിം സമൂഹം പലപ്പോഴും പലതരത്തിലുള്ള മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ദേശീയ മുസ്ലിങ്ങളുണ്ട് ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളാണ് പക്ഷേ ഇസ്ലാമിന്റെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാനോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദർശങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഷിയാറുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാനോ ഒന്നും അവർ തയ്യാറല്ല അവർക്കതിന് സാധിക്കുകയുമില്ല അവര് അവരുടെ അവരുടെ വാദമനുസരിച്ച് അവർ ഒന്നാം ഘട മുസ്ലിങ്ങളാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിന്റെ പരിപൂർണമായ ആശയം ജീവിതത്തിൽ പകർത്താൻ തയ്യാറല്ല എന്ന് മാത്രമല്ല മറ്റു മതസ്ഥർക്കിടയിൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടി കാരണമാകുന്ന ജീവിതശൈലി സ്വീകരിക്കുന്നവരാണ് അവര് ഇന്ത്യ രാജ്യത്തുള്ള മറ്റു മതങ്ങളുടെ പല മറ്റു പല മതങ്ങളുടെയും ഭാഗികമായ ആശയങ്ങൾ സ്വീകരിക്കുകയോ കൊണ്ടു നടക്കുകയോ ചെയ്യുന്നവരാണ് ആ കൂട്ടത്തിൽ വേണം നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന നിലവിളക്ക് കൊളുത്തൽ പരിപാടികളെയൊക്കെ കാണാൻ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് തീർത്തും ഒരു ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ഒരു പരിപാടിയാണ് പ്രകാശദേവതയെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിളക്ക് കൊളുത്തുക എന്നുള്ള ഒരു പരിപാടി ഹിന്ദു മതാചാരപ്രകാരം ഇന്ത്യാരാജ്യത്ത് നടന്നു വരുന്നത് ഒരു മതാചാരം എന്ന നിലക്ക് ഒരു മുസ്ലിമിൻ മുസ്ലിം അത് സ്വീകരിച്ചാൽ അത് ഈ ആയത്തിന് ഘടകവിരുദ്ധമായ ജീവിത രീതി സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം യായുഹല്ലദീനാമനു ഉദ്ഹുലു ഫിസ്സിൽ മിക്കാഫ നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ പൂർണ്ണ മുസ്ലിങ്ങളാകണം ചോറുവടയും കൂറവടിയാകാൻ പാടില്ല ചോറുപടയും കൂറവടയും ആകുന്ന രൂപത്തിലുള്ള ഇസ്ലാം ആ ഇസ്ലാം അള്ളാഹു താല സ്വീകരിക്കില്ല ഇസ്ലാമിന്റെ അപ്പുറത്ത് പോയിട്ട് വേലിക്കപ്പുറത്ത് പോയിട്ട് അവിടെയാണ് ചില ആശയങ്ങളൊക്കെ അവിടുത്തതാണ് നല്ലത് അല്ലെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് വിരോധമില്ല എന്നുള്ള ഒരു രൂപത്തിൽ ഒരു മുസ്ലിം അവന്റെ ജീവിതം തള്ളി നീക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ വിശ്വാസപരമായി അതിന് തകരാറില്ല എന്നുകൂടെ വിശ്വസിച്ചാൽ അവൻ വിശുദ്ധ ഇസ്ലാമിന്റെ വേലിക്ക് പുറത്തു പോകാൻ വരെ കാരണമാകുന്നതാണ് അതുകൊണ്ടാണ് നാട്ടിൽ അത്തരത്തിലുള്ള പല സംഭവങ്ങളും നടമാടിയപ്പോ സമസ്ത കേരള ജമിയത്തുല്ലുലമയുടെ മഹാന്മാരായ ഗുരുനാഥന്മാർ അതിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ആ ഭാഗത്തേക്ക് കൂടുതൽ പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഈ ആയത്തിൽ സിൽമ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് യാ സിൽമി ആ സിൽമ് എന്നതിന്റെ വിശദീകരണം വസ്സിൽമുൽ മദ്കൂറു ഫിൽ ആയത്തി മാനാഹു അസ്സുൽഹു ആയത്തിൽ സിൽമ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഉദ്ദേശം അസുൽഹു ഒരു അഭിപ്രായം അത് സന്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നന്മയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെർക്കുൽ മുഹാറബത്തി വൽ മുനാസ മറ്റുള്ളവരോട് എപ്പോഴും സമരത്തിൽ ഏർപ്പെടുക എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അവരോട് പിണങ്ങി നിൽക്കുക എന്നുള്ള രൂപം അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല സൗഹാർദ്ദപരമായ ജീവിതമാണ് ഇസ്ലാം എപ്പോഴും ഉൾക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നാൽ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവന്റെ ജീവിതശൈലി പകർത്തുക എന്നല്ല മറ്റു മതസ്ഥരുടെ മതചിഹ്നങ്ങൾ നമ്മളും കൊണ്ടു നടക്കുക എന്നല്ല അവനവന്റെ മതത്തിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ഇതര ആശയങ്ങളോട് ആശയങ്ങളനുസരിച്ച് ജീവിക്കുന്നവരോട് സഹവർത്തിത്വത്തിൽ നീങ്ങുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ യുഹല്ലദീനാമനുദ് ഹുലു സിസിൽമി കാഫ നിങ്ങൾ ഏത് സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആശയം വിട്ട് നിങ്ങൾ കളിക്കാൻ പാടില്ല أي كونوا വമുജ്തമിഈന ഫീ في نصرة الدين واحتمال البلوى فيه മതത്തെ സഹായിക്കുന്ന കാര്യത്തിലും അള്ളാഹുവിന്റെ മതത്തെ സഹായിക്കേണ്ടി വരുന്നതിനാൽ സഹിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ സഹിക്കുന്ന കാര്യത്തിലും നിങ്ങൾ ഏകോപിതരാകണം ഒത്തൊരുമയോടെ നിൽക്കണം ഒലാ തത്തബിഉ ഖുത്തുവാത്തി ഷൈത്വാൻ പിശാജ് എപ്പോഴും നിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പിശാജിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല ബി വൽ മന്നാസി ജനങ്ങളോട് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും അവരെ പിണക്കി മാറ്റി നിർത്തിക്കൊണ്ടും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പിശാജ് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള പിശാജിന്റെ പ്രേരണയിൽ നിങ്ങൾ കുടുങ്ങാൻ പാടില്ല കാരണം അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു മറ്റൊരിടത്ത് അത് സംബന്ധമായി അള്ളാഹു താല പറഞ്ഞതുപോലെ തനാസ നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നിങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല പരസ്പരം തെറ്റിപ്പിരിഞ്ഞു നിൽക്കാൻ പാടില്ല ഫതഫ്ഷലു അങ്ങനെയാകുമ്പോ നിങ്ങൾ ചിന്ന ഭിന്നമായി പോകും ഒത്തഹബരിയഹുക്കും നിങ്ങളുടെ കാറ്റു പോകും അഥവാ നിങ്ങൾ ബലക്ഷയം സംഭവിച്ചവരായി പോകും എന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ചില കാര്യങ്ങളിൽ ഖുർആാനിനെയും ഹദീസിനെയും ഒക്കെ സ്വീകരിക്കുകയും ചില കാര്യങ്ങളിൽ അവനവന് തോന്നിയതുപോലെ അല്ലെങ്കിൽ യുക്തിക്ക് മുൻതൂക്കം നൽകി കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യുക അത്തരത്തിലുള്ള ആളുകളുമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ട് പറയാ ലോകത്തെല്ലായിടത്തും ഉണ്ടായേക്കാം ചില കാര്യങ്ങളൊക്കെ ഇസ്ലാം പറയുന്നത് പോലെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയും മറ്റു ചില കാര്യങ്ങൾക്ക് ഇസ്ലാം പറയുന്നത് അത് ഇസ്ലാമിന്റെ ആശയം അത്ര പോരാ അത് ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നതല്ല എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിനെ ചെറുതായി കാണുകയും അവന്റെ ചെറിയ ബുദ്ധിയെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെക്കാൾ മേലെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ബുദ്ധിഹീനമായ പ്രവർത്തനം അത്തരത്തിലുള്ള ആളുകളോടുമാണ് പറയുന്നത് അവരും മുസ്ലിംകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല അവരെ ഈമാനിന്റെ പേരിൽ തന്നെ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക ഭാഗികമായ മുസ്ലിങ്ങളായി തീരാൻ പാടില്ല വാത്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം വസ്സലാം അലൈഹി തങ്ങൾ പറഞ്ഞു അൽ മുഅ്മിനു ലി അഖീഹി മാ ലി നഫ്സിഹി മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന് തനിക്കുള്ള സൗകര്യങ്ങളൊക്കെ തന്റെ സഹോദരനും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്നവനാണ് അപ്പോ ഒരിക്കലും മുഅ്മിനിന് സ്വാർത്ഥനാകാൻ സാധിക്കില്ല വിശുദ്ധ റമദാനിന്റെ ഈ പുണ്യരാവുകളിൽ നാം കൂടുതൽ അടുത്തറിയുന്ന ആശയമാണിത് മുമ്മിനിന് ഒരിക്കലും സത്യവിശ്വാസിക്കൊരിക്കലും സ്വാർത്ഥനാകാൻ സാധിക്കില്ല സ്വാർത്ഥത വിശ്വാസം ഉൾക്കൊണ്ടവനെ സംബന്ധിച്ചിടത്തോളം അതിൽ അവന് അവന്റെ ജീവിതത്തിൽ സ്വാർത്ഥതക്ക് സ്ഥാനമില്ല കാരണം അവൻ അള്ളാഹുവിന്റെ അടിമയാണ് അവന്റെ സഹജീവികളും അവനെപ്പോലെ അള്ളാഹുവിന്റെ അടിമകളാണ് അവൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നതൊന്നും അവന്റേതല്ല എല്ലാം അള്ളാഹുവിൻ്റെതാണ് അത് അവന് മാത്രം അള്ളാഹു കൊടുത്തതല്ല എല്ലാ അടിമകൾക്കുമായി അള്ളാഹു താല കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മറ്റൊരാളുടെ മേലിൽ മേൽക്കോയ്മയുണ്ടാവുക എന്നോ അവന്റെ അവകാശം പിടിച്ചു വെച്ചുകൊണ്ട് അർഹതപ്പെട്ടത് കൊടുക്കാതെ അതെല്ലാം സ്വായത്തമാക്കി വെക്കുന്ന ഒരവസ്ഥ സത്യവിശ്വാസിക്കൊരിക്കലും ഭൂഷണമല്ല അങ്ങനെ സത്യവിശ്വാസം പരിപൂർണമായി ഉൾക്കൊണ്ടാൽ അത്തരത്തിലുള്ള സ്വാർത്ഥത നിങ്ങൾക്കുണ്ടാവുകയും ഇല്ല എന്നാണ് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഇതാണ് പ്രമുഖരായ മുഫസ്സിരിയങ്ങളൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ച രൂപം എന്നാൽ മഹാനായ അഹമ്മദ് ഫത്തുഹുല്ല ജാമി എന്നവർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്ന അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കുന്നു ഹാദിഹിൽ ഉജൂഹു ഫി ദക്കറഹ ജംഹൂറുൽ ഫീഹി ഉജൂഹുൻ അന്ന قوله يا أيها الذين آمنوا അല്ലാഹു തആല വിളിച്ചത് അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ച് വ്യക്തമായി അറിയുകയും അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കി അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ചെയ്ത ആളുകൾ അവരെയാണ് ആയുഹല്ലദീന ആമനു എന്ന് വിളിച്ചത് എന്നിട്ട് അവരോട് പറയുന്നത് ഉദ്ഹുലൂഫിസിൽമി കാഫ നിങ്ങൾ സിൽമിലേക്ക് പൂർണ്ണമായി വരൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഇവിടെ അള്ളാഹു താല സംബോധന ചെയ്യുന്നത് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി അതിന് ഹൃദയത്തിൽ പരിപൂർണമായ അംഗീകാരം നൽകിയ ആളുകളെയാണ് അള്ളാഹു താര വിളിക്കുന്നത് എന്നിട്ട് അവരോട് മി കാഫ എന്ന് പറഞ്ഞാൽ ഇഷാറത്തുനില വൽ മഹാസി നിങ്ങൾ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തമായി ജീവിതം നയിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വദാലിക്കലി അന്നൽ മാസുയത്തെ മുഖാലഫത്തുല്ലാഹി വറസൂലിഹി മഅസിയത്ത് തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുക ദോഷം പ്രവർത്തിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങളോടും എതിരു പ്രവർത്തിക്കലാകുന്നു അവർക്ക് അവരുടെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കലാകുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായി ശിരസ്സാവഹിക്കുകയും അവന്റെ വിലക്കുകളെ പരിപൂർണമായി മാറ്റി നിർത്തുകയും ചെയ്യുക അവൻ വിലക്കി ജീവിതത്തിൽ നിന്ന് മാറ്റി അകറ്റി നിർത്തുകയും ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് മഹാനായ അഹമ്മദ് ഫത്തഹുല്ല ജാമി എന്നിവർ നമുക്ക് വിശദീകരിച്ചു തരുന്നു അങ്ങനെയും ഇതിനെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോ കൂനു മുങ്കാദീന ലില്ലാഹി ഫില്ലിത്യാനി ബിത്താത്തി ആരാധനാകർമ്മങ്ങൾ നടപ്പിൽ വരുത്തുന്ന അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരിപൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെടുക നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യത്തിലും നിങ്ങൾ പരിപൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹുവാല ഈ വിശുദ്ധമായ മാസത്തിന്റെ ഹക്കുകൊണ്ട് ദോഷങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്ക അനുഗ്രഹിക്കട്ടെ ഈ മാസത്തിന്റെ പവിത്രത ജീവിതത്തോടടുപ്പിക്കാനും അങ്ങനെ തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം അള്ളാഹുത്താല ആയുസ് തരുന്ന കാലത്ത് മുഴുവനും അനുഷ്ഠിക്കാനും അള്ളാഹു റബുല്ലിസത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തൗഫീക്ക് നൽകി തുണക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ആശയം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരുന്ന അയ്യക്കൂനൽ മുറാദു മിനസിൽമി കൗനുൽ അബ്ദി റാദിയൻ വലം യൽതരിബ് ഖൽബുഹു അലാമാ റൂവിയ ഫിൽ ഹദീത്തി അർബിൽ ബാബുല്ലാഹിൽ അവലം അപ്പൊ യായുഹല്ലദീനാമനുദ്ഹുലൂഫിസ്ലിമി കാഫ എന്നതിന്റെ വ്യത്യസ്തമായ തഫ്സീറുകളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവസാനമായി അതിന്റെ ആശയം ഇങ്ങനെയാണ് കൗനുൽ അബ്ദി റാലിയൻ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ ഉദ്ഖുലൂ ഉദ്ഹുലൂഫിസ്ലിമി കാഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ എല്ലാ തരത്തിലുള്ള കദിർ കലായിലും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സർവമാന കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഗുണകരമായി തോന്നട്ടെ അതല്ല ദോഷകരമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാകട്ടെ പ്രത്യക്ഷത്തിൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് ദോഷകരമാകട്ടെ ഗുണകരമാകട്ടെ അത് അള്ളാഹുവിന്റെ നേരെ മുമ്പ് കഴിഞ്ഞ വിധിയാണ് നേരത്തെ കഴിഞ്ഞ വിധിയാണ് അള്ളാഹു സുബാനഹുവത്താല മുമ്പേ കണക്കാക്കിയതാണ് അതുകൊണ്ട് നിങ്ങൾ അത് ആ രൂപത്തിൽ കാണുകയും അതിൽ തൃപ്തരാവുകയും ചെയ്യുക അള്ളാഹുവിന്റെ കതിർ കലായിൽ നിങ്ങൾ പരിപൂർണമായി തൃപ്തരാകണം എന്നാണ് ഉദുഖുലൂഫിസിൽ മികാഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരാശയം എന്ന് മഹാനവറുകൾ പറഞ്ഞു തരുന്നു അതും വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് അപ്പയായുഹല്ലദീനാമനുദുഖുലൂഫിസിൽ മികാഫ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ ആശയമനുസരിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം സത്യവിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹൈറും ഷെറുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണകരമായും ദോഷകരമായും ഭവിക്കുന്ന സർവമാന കാര്യങ്ങളും അള്ളാഹുത്താല നേരത്തെ കണക്കാക്കിയതനുസരിച്ചാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന നിലക്ക് അതിൽ നിങ്ങൾ പരിപൂർണ തൃപ്തരാകണം അതിൽ നിങ്ങൾ അതൃപ്തി പ്രകടിപ്പിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ വിധിയാണ് അത് നിങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ടാകണം എന്നുള്ള സുബാനഹുവത്താല നമ്മളെ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ് ഇത്രയുമാണ് ഈ ആയത്തിന്റെ വിശദീകരണം റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിധിവിലക്ക് അള്ളാഹുവിന്റെ മുൻ നിശ്ചയങ്ങളെ നമ്മൾ തൃപ്തിയോടെ സ്വീകരിക്കുക എന്നുള്ളത് അഥവാ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന നന്മകളും തിന്മകളുമായ നമുക്ക് ഗുണകരവും ഗുണകരവും ദോഷകരവുമായി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തൃപ്തിയോടുകൂടി ഏറ്റുവാങ്ങുക എന്നുള്ളത് ബാബുല്ലാഹിൽ ആലം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും ഉന്നതമായ കവാടമാകുന്നു അപ്പോ നമുക്ക് ഗുണകരമായ കാര്യങ്ങളാകട്ടെ അതല്ല നമുക്ക് വിഷമമുണ്ടാക്കുന്ന സംഭവങ്ങളാകട്ടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും അത് തൃപ്തിയോടുകൂടെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായ കവാടമാകുന്നു അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ പെടണം എന്നുണ്ടെങ്കിൽ കതിർ ഇനെ പരിപൂർണമായി അംഗീകരിക്കണം അത് ഈമാൻ കാര്യത്തിൽ നമ്മൾ പഠിച്ചതാണ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ വളരെ വ്യക്തമായിട്ട് ഇമാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസിൽ അല്ലേ ബില്ലാഹി വൽ ഖൈരിഹി വശർരിഹി വൽ ഖൈരിഹി വശർരിഹി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മ ഗുണകരമായതാകട്ടെ പ്രത്യക്ഷത്തിൽ ദോഷകരമായതാകട്ടെ ഏത് തരത്തിലുള്ള വിധികളാണെങ്കിലും അതെല്ലാം അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണ് നമ്മൾ വിചാരിച്ചാൽ അത് തടുക്കാൻ സാധിക്കില്ല അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനമാണ് അത് നടക്കുക തന്നെ ചെയ്യും അത് അള്ളാഹുവിൻ്റെ എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുത്താല നിശ്ചയിച്ചു വെച്ച അവന്റെ വിധികളാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ വിശ്വാസം രൂഢമൂലമായി കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ആ വിശ്വാസം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ പിന്നെ അവന് വിഷമിക്കാനില്ല പിന്നെ കഴിഞ്ഞു പോയത് എന്റെ പേരിൽ അവൻ ഖേദിക്കില്ല വരാനിരിക്കുന്നതിന്റെ പേരിൽ ഭയപ്പെടില്ല എനിക്ക് വല്ല നഷ്ടവും സംഭവിക്കോ എന്റെ ജീവിതത്തിലെങ്കിലും ഇടങ്ങേറുണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ബേജാറും വേവലാതിയും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകൂല കാരണം അവന്റെ വിശ്വാസകാര്യത്തിൽ പെട്ടതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അത് ഗുണാകട്ടെ ദോഷാകട്ടെ അതൊക്കെ അള്ളാഹു താല കണക്കാക്കിയതേ സംഭവിക്കൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ സൗദി അറേബ്യയിലും കുവൈത്തിലുമൊക്കെ നിതാക്കാത്ത പ്രശ്നങ്ങൾ വന്നപ്പോ നമ്മൾ പലരും പല ആളുകളും ബേജാറായി പലരും ആത്മഹത്യ ചെയ്തു നമ്മൾ ആത്മഹത്യ ചെയ്ത ആളുകളെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു സത്യവിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു ബേജാർ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അള്ളാഹു സുബാനഹുവത്താല ഈ ലോകത്ത് നമുക്ക് എത്ര കാലം ജീവിക്കാൻ ആയുസ് തന്നിട്ടുണ്ടോ എത്ര റിസുക്ക് നാം കഴിക്കും എന്ന് എത്ര കാലം അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ റിസുക്ക് നാം ഭുജിക്കും കഴിക്കും അനുഭവിക്കും എന്നുള്ളാഹു താല കണക്കാക്കിയിട്ടുണ്ടോ അത് ഒരു ഒരു നയാ പൈസ പോലും അതിൽ നിന്ന് മറ്റൊരാൾക്ക് നീങ്ങിപ്പോവുകയില്ല എനിക്ക് അള്ളാഹുത്താല എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ എനിക്ക് അള്ളാഹുത്താല റൂഹ് നൽകിയ സമയത്ത് എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താല തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ഞാൻ എത്ര കാലം ജീവിക്കുമെന്ന് കണക്കാക്കിയിട്ടുണ്ട് എത്ര റിസുക്ക് എന്റെ ഇളവിൽ അള്ളാഹുത്താല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കണക്കാക്കിയിട്ടുണ്ട് എത്ര ആഹാരം ഞാൻ കഴിക്കും എന്ന് കണക്കാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ ഞാൻ ഇത്ര കാലം നിൽക്കും എന്ന് അള്ളാഹുത്താല കണക്കാക്കിയിട്ടുണ്ട് കുവൈത്തിൽ ഞാൻ ഇത്ര കാലം ജോലി എന്നുള്ള അവത്താല കണക്കാക്കിയിട്ടുണ്ട് ആ കണക്കാക്കിയത് സംഭവിക്കും അതിന്റെ അപ്പുറത്തേക്ക് ഒരു മണിക്കൂർ പോയിട്ട് ഒരു മിനിറ്റ് അല്ല ഒരു നിമിഷത്തിൻ്റെ ആയിരത്തിലൊരംശം അവിടെ നിൽക്കണമെന്ന് തോന്നിയാൽ അത് റെഡിനെ ഗ്രീനിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമല്ല അവിടുന്ന് പോയേ പറ്റൂ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം അതാണ് കാഫ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നു വരൂ എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങൾ ഈ അവസാനം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് സഹോദരന്മാർ പരിപൂർണമായി ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് എന്തെല്ലാം സംഭവിക്കും എന്തെല്ലാം സംഭവിക്കില്ല ഇതെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനാലുള്ള നിശ്ചയമാണ് തീരുമാനമാണ് അതിന് മാറ്റമില്ല അത് സൃഷ്ടി വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല നമുക്ക് കണക്കാക്കിയിട്ടുള്ള ആയുസ് അള്ളാഹുത്താല നമുക്ക് കണക്കാക്കിയിട്ടുള്ള രിസുക്ക് അതൊരാൾക്കും മറ്റൊരാൾക്ക് അതിൽ നിന്ന് ഒരു അംശം കൊടുക്കേണ്ടി വരില്ല നീങ്ങിപ്പോവുകയില്ല എന്ന ഉറച്ച വിശ്വാസം അതിനാണ് ഈ ആയത്ത് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുവത്താല അത് പരിപൂർണമായി മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇനി ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണത്തെക്കുറിച്ച് മഹാന്മാരായ മുഫസ്സിരിയങ്ങൾ പറയുന്നത് ഫഖദ് അഖ്റജ ഗൈറു വാഹിദിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്നഹ നസലത്ത് ഫി അബ്ദുല്ലാഹി ഇബ്നു സലാം വഅസ്ഹാബിഹി അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരും അദ്ദേഹത്തിന്റെ അനുയായികളും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചപ്പോൾ അന്നഹും ഹീന ആമനു ബിൻ നബിയി വ ആമനു ബി ഷറാഇഹി വ മൂസ അലൈഹിസ്സലാം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ശേഷവും അബ്ദുല്ലാഹിബിന് സലാമും അനുയായികളും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷവും അവർക്ക് അവരുടെ നേരത്തെ ജൂതന്മാരായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു അബ്ദുല്ലാഹിബിന് സലാമും അനുയായികളും അവർ റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിന് ശേഷവും ജൂതന്മാരുടെ പുണ്യ ദിവസമായ ശനിയാഴ്ച ആ ശനിയാഴ്ചക്ക് വീണ്ടും അവർ ആദരവ് കൽപ്പിക്കാൻ തുടങ്ങി അബ്ദുല്ലാഹിബിന് സലാം അനുയായികളും ശനിയാഴ്ചക്ക് വീണ്ടും ആദരവ് കൽപ്പിക്കുകയും ആ ദിവസത്തിലുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായപ്പോൾ വകരിഹു ബനു ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം ഒട്ടകത്തിന്റെ മാംസവും പാലും അവർക്ക് നിഷിദ്ധമായിരുന്നു പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടും ആ ആശയം കൈവിടാൻ അവർ തയ്യാറായില്ല അഥവാ കരിഹു ലുഹ്മാനൽ ഇബിലി വ അൽബാനഹ ഒട്ടകത്തിന്റെ മാംസവും അതിന്റെ പാലുമൊക്കെ അവർ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷവും അതിനെ വെറുപ്പോടെ കാണാൻ തുടങ്ങി ഫങ്കറദാലിക്ക് അലഹിമുൽ മുസ്ലിമൂൻ അപ്പോ മുസ്ലിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിങ്ങൾ അതിനെക്കുറിച്ച് അവരെ ആക്ഷേപിച്ചു ഫക്കാലു അപ്പോൾ അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞു മുസ്ലിങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നിട്ടില്ലേ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലേ പിന്നെയും എന്താണ് ഈ ജൂതവിശ്വാസം കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇന്നാനുക്കവ്യാല ഹാദ വഹാദ ഞങ്ങൾ ഈ രണ്ട് ശരീഅത്തും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെക്കാൾ ഒരു ശരീരത്ത് കൊണ്ട് കിട്ടുന്ന ശക്തിയേക്കാൾ ഞങ്ങൾ ഈ രണ്ട് ശരീരത്തും മൂസാ നബിയുടെ ശരീരത്തും മുഹമ്മദ് നബിയുടെ ശരീരത്തും രണ്ട് ശരീരത്തും സംയുക്തമായി കൊണ്ടു കൊണ്ടു നടന്നുകൊണ്ട് കൂടുതൽ ശക്തിയുള്ള വിശ്വാസികളാകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ وقالوا للنبي صلى الله عليه وسلم إن التوراة كتاب الله فدعنا فلنعمل بها തൗറാത്തും അള്ളാന്റെ ഗ്രന്ഥം തന്നെയാണല്ലോ ഖുർആാനും അള്ളാഹുവിന്റെ കലാമാണ് തൗറാത്തും അള്ളാന്റെ കലാമാണ് ആയതുകൊണ്ട് ഞങ്ങൾ തൗറാത്തും അനുസരിച്ച് അമൽ ചെയ്തു കൊള്ളട്ടെ അതിനെന്തിനു നിങ്ങൾ ആക്ഷേപിക്കണം എന്ന് മുസ്ലിങ്ങളോടും നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങളോടും അവർ പറഞ്ഞു ഫഹു താല അപ്പോഴാണ് അള്ളാഹു സുബാനഹുവ ഈ ആയത്തിനെ അവതരിപ്പിച്ചത് കാഫ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിന്റെ ആശയങ്ങൾ മാത്രം സ്വീകരിക്കുന്നവരാകണം പിന്നെ മറ്റു മതം അതിനെ നിങ്ങൾ കുറച്ച് അതും കുറച്ചിതും ആകാൻ പാടില്ല അപ്പൊ നിങ്ങൾ ഭാഗികമായി ഇസ്ലാമിലേക്ക് കടന്നു മറ്റു ചില ഭാഗങ്ങൾ മറ്റു നിങ്ങളുടെ പൂർവ്വ മതത്തിൽ നിന്ന് തന്നെ സ്വീകരിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല فإن زللتم من بعد ما جاءتكم البينات فإن زللتم من بعد ما جاءتكم البينات വ്യക്തമായ രേഖകൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ വഴുതിപ്പോവുകയാണെങ്കിൽ ഐ ഇൻഹറഫ്തും ഇൻഹറഫ്തും അനി ദുഖൂലി ഫിൽ ഇസ്ലാമി മിൻ ബാദി മജീഇൽ ഹുജജിൽ ബാഹിറത്തി വൽ ബറാഹീനിൽ ഖാത്തിഅ അലാ അന്നഹു ഹഖ് ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ് എന്നതിന് വ്യക്തമായ രേഖകളും തെളിവുകളും നിങ്ങൾക്ക് ലഭ്യമായ ശേഷം വീണ്ടും ആ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ മടിച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനഹൂവത്താല നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത് എന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ മുഫസ്ലിങ്ങൾ പറയുന്നു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ കേൾക്കുന്നുണ്ടല്ലേ അതോ ഇല്ലേ ആ ഉണ്ട് എന്ന് വിചാരിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഫൈൻ സലൽത്തും വ്യക്തമായ ബയ്യനാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദലായിലുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വിശുദ്ധ ഇസ്ലാം സത്യപ്രസ്ഥാനമാണ് എന്നറിയിക്കുന്നതിനുള്ള രേഖകൾ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷവും അഥവാ ഇസ്ലാമിന്റെ ഓരോ കാര്യത്തിലും ഉള്ള തെളിവുകൾ നിങ്ങൾക്ക് ലഭ്യമായതിന് ശേഷം നിങ്ങൾ വീണ്ടും വഴുതി പോവുകയാണെങ്കിൽ എന്നാണ് അള്ളാഹു താല പറഞ്ഞത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരമുള്ള ആളുകൾ തെറ്റു ചെയ്താൽ അതിന് കടുത്ത ശിക്ഷയുണ്ടാകും എന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഒരു സമൂഹത്തില് പിന്നെ മൂല്യന്മാരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെ സമൂഹം വലിയ തെറ്റായിട്ട് കാണും മൂല്യന്മാരെന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ മതി അതിനെ സമൂഹം വലിയ തെറ്റായിട്ട് കാണും അത് സത്യത്തിൽ അതാണ് ശരി മൂല്യന്മാർ തെറ്റു ചെയ്യാൻ പാടില്ലാത്തവരാണ് കാരണം അവർ തെറ്റും ശരിയും വ്യക്തമായി മനസ്സിലാക്കിയവരാണ് സാധാരണ ആളുകളെക്കാൾ ശരികളെ കൂടുതലായി പഠിച്ചു മനസ്സിലാക്കിയ ആളുകളാണവർ അവരുടെ ഭാഗത്തു നിന്ന് അവർ ആദരണീയരാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ പല ആളുകളെയും കാർക്കശ്യത്തിന്റെ ശൈലി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും എതിരിടുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക അപ്പൊ വിവരമുള്ള ആളുകൾ തെറ്റു ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ നമുക്കൊക്കെ അറിയാം പള്ളിക്കലിൽ ദർസിലോതുന്ന ഒരു മൂലയിരുട്ടി എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അത് വലിയ ഒച്ചപ്പാടാകും നാട്ടില് അത് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വിവരമുള്ളവർക്കുള്ള ഒരു സ്ഥാനത്തെയാണ് കാണിക്കുന്നത് ബഹുമാനപ്പെട്ട നാട്യ ഉസ്താദിനെ കുറിച്ച് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു വീഴ്ചയുണ്ടായാൽ സമൂഹം അതിനെ വലുതാക്കുകയും അതിന്റെ പേരിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കുക ഉണ്ടാക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ആദരിച്ചതുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധരാണ് വിശുദ്ധരിൽ നിന്ന് ഇത്തരം ചാബല്യങ്ങൾ ഉണ്ടായിക്കൂടാ എന്ന് അവർക്കൊരു ഉൾവിളി കിട്ടിയിട്ടുണ്ട് അതിന്റെ പേരിലാണ് സമൂഹം അങ്ങനെ ആക്ഷേപിക്കുന്നത് അതിന്റെ പേരിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത് എന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറയാറുണ്ടായിരുന്നു അത് തന്നെയാണ് ഇവിടെ മഹാന്മാരായ മുഫസ്സിരിയങ്ങൾ പറഞ്ഞ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു താല പറഞ്ഞു വ്യക്തമായ വ്യക്തമായ ബയ്യനാത്തുകൾ വ്യക്തമായ രേഖകൾ ദലായിലുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ട് അഥവാ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ശേഷവും പിന്നെയും നിങ്ങൾ പോവുകയാണെങ്കിൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ അത് മനസ്സിലാക്കാത്ത ആളുകളെ പോലെ ശ്രദ്ധിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു താല ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനഹു അസീസുൻ ഹക്കീം അവൻ നിങ്ങളെ ശരിക്ക് നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പിടികൂടി ശിക്ഷിക്കാൻ അവന് കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് എന്നുള്ളാവു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാനഹുവത്താല അവന്റെ വിശുദ്ധ ദീനിന്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ വലിയ രൂപത്തിൽ തൗഫീക്ക് നൽകുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുവത്താല അവന്റെ മഹദ് ഫതിൽ കൊണ്ട് നമ്മളെയുമൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ് ഇത്രയും നേരം എന്നെ ശവിച്ച പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ വിശിഷ്യ സിരിയയിലും അതുപോലെ തന്നെ ഇന്ന് ഈജിപ്തിന്റെ അവസ്ഥയുമൊക്കെ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെയൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ വിനീതനായ എന്നെയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം അള്ളാഹു സുബാനഹൂവത്താല ഈ പാതിരാത്രിയിൽ നമ്മൾ നടത്തുന്ന ഈ എളിയ ശ്രമങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള ഈ എളിയ ശ്രമങ്ങളെ അള്ളാഹു താല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകി നമ്മളെ എല്ലാവരെയും അള്ളാഹുത്താല ആദരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു അടുത്ത പരിപാടി എന്താണെന്നറിയില്ല ഏതായാലും ബഹുമാനപ്പെട്ട A R C K P ഒക്കെയുണ്ട് നൂർ ഫൈസ് ഉസ്താദിനെ കാണുന്നുണ്ട് ആരെങ്കിലും മൈക്കിലേക്ക് വന്ന് അടുത്ത പ്രോഗ്രാമിനെ കുറിച്ച് അറിയിപ്പ് നൽകുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു സുബാനഹുവ താല നമ്മളിൽ നിന്നെല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ ഈ വിശുദ്ധ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ റബുല്ലിസത്ത് നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രതികൂലമായി ഈ മാസം സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെ ആരെയും അള്ളാഹുത്താല ഉൾപ്പെടുത്താതിരിക്കട്ടെ ഈ വിശുദ്ധമായ റമദാൻ വന്ന് വിട പറയുന്നതോടുകൂടി അള്ളാഹു സുബാനഹുവത്താല എല്ലാ പാപങ്ങളിൽ നിന്നും കഴുതി കഴുകി ശുദ്ധീകരിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഈ മാസത്തിൽ അള്ളാഹു അവന്റെ റഹ്മത്തുകൊണ്ട് കടാക്ഷിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ മാസത്തിൽ അള്ളാഹു സുബാനഹുവത്താല പാപമോചനം നൽകുന്നവരെ കൂട്ടത്തിലും അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഈ മാസത്തിൽ അള്ളാഹു നരകമുക്തി നൽകുന്നവരെ കൂട്ടത്തിലും നമ്മളെ അള്ളാഹു സുബാനഹുവത്താല ഉൾപ്പെടുത്തട്ടെ ആഹിറുദാന അനിൽഹമുല്ലാഹി റബില്ലാലമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി താല വാത്തു